ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുതിരുകയാണ് സ്തോത്രം മുഖവുരിയായി ചില വാക്കുകൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ ഒരു കൺവെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ആ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പെരുന്നാളിന് പോയി ഒന്ന് ആഘോഷിച്ച് മടങ്ങുന്നു എന്നുള്ള ഒരു പ്രതീതിയോട് ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഇന്ന് പലപ്പോഴും ആളുകൾ കൺവെൻഷനിലൊക്കെ പോകുന്നത് എന്നുള്ളത് ഒളിച്ചു വെക്കാൻ ആവശ്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് വരിക ആരോ ആരത്തോടുകൂടി ഒരല്പസമയം അവിടെ ഒന്ന് ഉല്ലസിച്ച് ഘോഷിച്ച് സന്തോഷിച്ച് ആത്മനിർവോടെ ദൈവത്തെ സ്തുതിച്ച് ആർപ്പിട്ട് സന്തോഷിച്ച് എല്ലാവരുമായി ഒന്ന് കൂടിക്കാഴ്ചയൊക്കെ നടത്തി പിന്നെ വചന ശുശ്രൂഷയാണെങ്കിലും ആ അതേ മനോഭാവത്തിൽ കുറേ സമയം ആയിരിക്കുന്നതിന് പ്രചോദനകരമായ ഒരു നിലയായിരിക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ആളുകൾ യോഗത്തിൽ വരുന്നത് സ്തോത്രം എന്നാൽ അങ്ങനെ പ്രതീക്ഷയോടെ വരുന്നവരെ ഞാൻ നിരാശപ്പെടുത്തേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ നിങ്ങളോട് ദൈവവചനം ലളിതമായും വ്യക്തമായും സംസാരിക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു സ്തോത്രം നമുക്കാവശ്യം ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ് എനിക്കറിയാൻ ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ തന്നെ ശ്രേഷ്ഠന്മാരായ അനേക ദൈവദാസന്മാർ വചനത്തിൻ്റെ മുത്തുകൾ വാരി നിങ്ങളുടെ മുമ്പിൽ വിതറിയിട്ടുണ്ട് സ്തോത്രം ആരും ഒരിക്കൽ പറഞ്ഞതുപോലെ ദുബായിലുള്ള ദൈവമക്കൾ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രസംഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആ കര ആ തരത്തിൽ കേരളക്കരയിലുള്ള പലരെക്കാളും ഭാഗ്യവാന്മാരാ സ്തോത്രം എല്ലാം നല്ല തെരഞ്ഞെടുത്ത കടഞ്ഞെടുത്ത A grade export quality stuff ദൈവവചനമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്തോത്രം ഞാൻ ദൈവ സന്നിധിയിൽ ഈ യോഗങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലളിതമായി സുവിശേഷം പറയുവാൻ വ്യക്തമായ ആത്മനിയോഗമുള്ളതുകൊണ്ട് ഞാൻ അതിനായി മുതിരുകയാണ് സ്തോത്രം ഹാലിലൂയ ഞാനിവിടെ വന്നതിന് ശേഷം ഒരു യോഗത്തിൽ ഇവിടെ സംബന്ധിക്കാനും അനുഗ്രഹീതനായ ദേവദാസിൽ നിന്ന് നല്ല വചനം കേൾക്കുവാനും സന്തോഷിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നു അത് ഇവിടെ വചനം കേൾക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന തിരുവഴുത്തിന് പ്രകാരം വചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ സ്തോത്രം അനുഭവത്തിനായി നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവസ്ഥൽ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇരിക്കണം സ്തോത്രം ഹാലിലൂയ ദൈവമതിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം പ്രിയ ദൈവമക്കളെ ലളിതമായ ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം സുപരിചിതമായ വാക്യ ശകലമാണ് നമുക്കതൊന്ന് വായിക്കാം മർക്കൂസിന് സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു വളരെ നന്ദി യേശു ക്രിസ്തു അവിടുത്തെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് നാം വായിച്ചു കേട്ടത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ വളരെ ചെറിയ ഒരു വാക്യഭാഗമാണെങ്കിലും ആഴമായ വലിയ ആത്മീക സത്യങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും കുറഞ്ഞത് നാല് പ്രധാന വിഷയങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം കാലം തികഞ്ഞു കാലം എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഇവിടെയായി കാലത്തിൽ രണ്ട് ദൈവരാജ്യം ദൈവരാജ്യം എന്താണ് എവിടം വരെയായി മാനസാന്തരം എന്നാൽ എന്ത് സുവിശേഷം എന്നാൽ എന്ത് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം കുറഞ്ഞത് ഇത്രയും വളരെ ആഴമായ വിഷയങ്ങൾ അവിടെ ഉണ്ട് എല്ലാം വിശദമായി സംസാരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയം കാണുകയില്ല എൻ്റെ പരിമിതി കൊണ്ടോ സമയത്തിൻ്റെ പരിമിതി കൊണ്ടോ ഞാൻ അവതരിപ്പിക്കുന്നതിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടോ ഞാനിവിടെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ ആർക്കെങ്കിലും വ്യക്തമാകാതെ പോയാലോ ബോധ്യപ്പെടാതെ പോയാലോ ദയവായി യോഗം കഴിയുമ്പോൾ ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ നാളെ യോഗത്തിൽ വരുമ്പോൾ ഇവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തോണ്ടി വിളിച്ച് അങ്ങോട്ട് പോയി നിങ്ങൾക്കിനോട് ചോദിക്കാം വിശദീകരണം തരുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് സ്തോത്രം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഇന്നൊന്ന് സംസാരിച്ചു തുടങ്ങുകയാണ് കർത്താവിൻ്റെ ദാസന്മാർ എന്നെ ഏൽപ്പിച്ച ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം നിത്യത എന്നുള്ളതായിരുന്നു നിത്യത അതുമായി ബന്ധപ്പെട്ട് കാലം നിത്യത കാലത്തിൽ നമ്മൾ എവിടെയായി എന്നുള്ളതിന് ഇന്നൊരല്പം കൂടി വിശദീകരണം തന്നു നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ വന്നാട്ടെ സ്തോത്രം കാലം തികഞ്ഞു മർക്കോസിന്റെ സുവിശേഷം വളരെ വളരെ ശ്രദ്ധേയമായ സുവിശേഷമാണ് നമുക്കറിയാം നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പത്രോസ് പറഞ്ഞു കൊടുത്തിട്ട് മർക്കോസ് എഴുതിയതാണ് മർക്കോസിന്റെ സുവിശേഷം എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് മാത്രമല്ല മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയ നാല് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയ സുവിശേഷം മത്തായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി ചിത്രീകരിക്കുമ്പോൾ മർക്കോസ് റസുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ശുശ്രൂഷകനായി ചിത്രീകരിക്കുകയാണ് അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം യേശുക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദാവീദിൽ ദാവീദിന്റെ സന്തതിയായി വന്നിരിക്കുന്നു അബ്രഹാമിന്റെ പരമ്പരയിലെ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തു ഇതാണ് മത്തായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന രീതി എന്നാൽ മർക്കോസര സുവിശേഷത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയില്ല എന്താണെന്നറിയാമോ ശുശ്രൂഷകനാണ് യേശു ഇവിടെ ശുശ്രൂഷകന് വലിയ പാരമ്പര്യമൊന്നും വേണ്ട വലിയ വംശാവലി ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ ശുശ്രൂഷകനായ യേശുവിന് ഒരു പാരമ്പര്യമുള്ളതായി എവിടെ കാണുന്നില്ല വംശാവലിയെ പരാമർശിച്ചിട്ടില്ല മത്തായി അവന്റെ രാജത്വ പദവി ചിത്രീകരിക്കുമ്പോൾ മർക്കോസ് ആശയമേ അവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല ശുശ്രൂഷകനായ യേശു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസ് തുടങ്ങുക പറഞ്ഞ ആശയം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം ലൂക്കോസിൽ വരുമ്പോൾ മനുഷ്യനായ യേശു നമുക്കറിയാമല്ലോ ആദമിന്റെ മകൻ എന്നുള്ള നിലയിൽ മനുഷ്യവർഗത്തിൽ പിറന്ന മിശിഹ എന്ന ആശയമാണ് ലൂക്കോസിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ടു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ദൈവമായ മഷിഹ സ്തോത്രം ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കുകയും ദൈവത്തോടെ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം സ്തോത്രം യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഓരോ പാരമ്പര്യങ്ങൾക്കും ഒരു പദവിക്കും ഒരു സ്ഥാനത്തിനും പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് വേണ്ടി ശുശ്രൂഷകനായി വന്നു തന്നെയാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നത് സ്തോത്രം ഹല്ലേ ലൂയ ശുശ്രൂഷ ആരംഭിക്കുക കർത്താവ് കർത്താവ് കൊടുത്ത ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ പ്രധാന പ്രഖ്യാപനം കാലം തികഞ്ഞു സമയമായി കാലം തികഞ്ഞു എന്നോ സമയമായി എന്നോ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും എന്തിനുള്ള സമയമായി ഞാനിപ്പോൾ എഴുന്നേറ്റ് ഇവിടോട്ട് വന്നു സമയമായി സമയമായി സമയമായി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഉപദേശി എന്തിന്റെ നേരമായെന്നാ പറയുന്നത് മറുപടി പ്രസംഗം തുടങ്ങാൻ നേരമായി എന്ന് ഇതുപോലെ സ്തോത്രം യേശു പറയുന്നു കാലം തികഞ്ഞു എന്തിന്റെ കാലം തികഞ്ഞു ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സമയമായി ദൈവരാജ്യ സ്ഥാപനത്തിനുള്ള സമയമായി അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു ഗലാത്യർ നാലിന്റെ നാലൊന്ന് വായിച്ചാട്ട് ഗലാത്യർ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് താങ്ക് യു നോക്കണേ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു യേശു ക്രിസ്തു ഇവിടെ വന്നത് കാലത്തിന്റെ സമ്പൂർണതയിലാണ് കാലത്തിന്റെ തികവിങ്കലാണ് സ്തോത്രം കാലം തീർന്നപ്പോൾ കാല തികവിങ്കൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു അപ്പൊ നമുക്ക് ന്യായമായി ചോദിക്കാൻ തോന്നും കാലം തികഞ്ഞപ്പോൾ കാലം തീർന്നപ്പോഴാണോ യേശു വന്നത് എന്നിട്ട് പിന്നെ ഇപ്പൊ കാലം തുടരുന്നുണ്ടല്ലോ സ്തോത്രം എന്താണിത് കാലം തീർന്നപ്പോഴാണ് യേശു വന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ഇതൊന്ന് വിശദീകരിക്കാം അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് കാലം തികഞ്ഞെന്നും അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ അന്ത്യകാലം അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നത് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള പത്ത് കൊല്ലം ഇരുപത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം അതിനെയാണ് നമ്മൾ അന്ത്യകാലം എന്ന് പറയുന്നത് അല്ല അന്ത്യകാലം എന്നാൽ കൃപായുഗം മുഴുവനുമാണ് അന്ത്യകാലം വാക്യങ്ങളൊന്ന് വായിച്ചാൽ നന്നായിരിക്കും പ്രവർത്തികൾ പുസ്തകം രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വേഗം വായിച്ചാൽ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും കണ്ടോ ശ്രദ്ധിച്ചോ പെന്തക്കോസ് ദിവസം കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേലെ പരിശുദ്ധാത്മ ശക്തിയായി ഇറങ്ങി അവർ അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു ഓടിക്കൂടിയ ജനം അവരെ വിളിച്ചു പറഞ്ഞു ഇവരൊക്കെ മദ്യപിച്ചിരിക്കുന്നവരാ കേട്ട പത്രോസ് പതിനൊന്ന് പേരോട് എഴുന്നേറ്റെന്നോട് പറയതേ നിങ്ങൾ വിചാരിക്കുന്നതിൽ ഇവരാരും മദ്യപിച്ചവരല്ല ലഹരി പിടിച്ചവരല്ല ഇത് യോവേൽ പറഞ്ഞതിന് നിവൃത്തിയാണ് എന്താ യോവേൽ പറഞ്ഞത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും അതിവിടെ നടക്കുന്നു അന്ത്യകാലം അവിടെ തുടങ്ങി ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത് വേഗം വായിച്ചാട്ടെ ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിയമിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു യേശുക്രിസ്തു വെളിപ്പാടിന്റെ കാലമാണ് അന്ത്യകാലം അന്ത്യകാലം യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി സമയം വളരെ കടന്നു പോകുന്നു ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ അന്ത്യകാലം എന്നാൽ കൃപായുഗം എന്നാണ് അർത്ഥം എന്താണ് കൃപായുഗം നമ്മൾ എത്തിയിരിക്കുന്ന കാലം എന്താണ് സ്തോത്രം ശ്രദ്ധിക്കണേ സമയമായി ദൈവരാജ്യ സ്ഥാപനത്തിലുള്ള സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്നു നിങ്ങൾ വിചാരിക്കരുത് ഈ ലോകത്തെ ഇങ്ങനെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണെന്ന് നമ്മളാരും വിചാരിക്കരുത് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ അറിയാം നമ്മളങ്ങ് ചോദിച്ചു പോകും പ്രവാചകൻ പറഞ്ഞതുപോലെ നീതിയുടെ ദൈവം എവിടെ ഇവിടെ ആരുമില്ലേ ആരുണ്ട് ഇവിടെ ചോദിക്കാനെന്ന് പറഞ്ഞ് ധിക്കാരമ്പുണ്ട് ഓരോരുത്തർ ഇവിടെ നടക്കുമ്പോൾ അറിയാതെ ദൈവമേ നീ ഇത് കാണുന്നില്ലേ എന്നറിയാതെ നമ്മൾ ചോദിച്ചു പോകും അങ്ങനെ കാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമെന്ന് മറുപടി പറയുന്നു ഇല്ല ഞാൻ ഉത്തരവാദിയാണ് എനിക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട് സകലവും ദൈവത്തിന്റെ ദൃഷ്ടിയിലുണ്ട് അവൻ ഉത്തരവാദിയാണ് അവൻ ചോദിക്കും അവൻ അധികാരമുള്ളവനാണ് പിന്നെ എന്താ ദൈവം ഒന്നും ഇടപെടാത്തത് ദൈവം ഇടപെടാത്തത് ഈ കാലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ശ്രദ്ധിച്ച് പറയാം കാലം തികഞ്ഞു ദൈവരാജ്യം അതെ ഇവിടെ നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷിക്തനായാണ് യേശു ലോകത്തിൽ വന്നത് യേശുവിന്റെ ജനനത്തിങ്കര നക്ഷത്രം പറഞ്ഞു യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു അവൻ രാജത്വ പദവിയോടുകൂടിയാണ് ലോകത്തിൽ പിറന്നത് അവന്റെ ശുശ്രൂഷ കാലയളവിൽ അവൻ രാജ്യത്ത് പദവിയുള്ളവനാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി സ്തോത്രം അവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു അവൻ രാജ്യത്ത് പദവിയുള്ളവനായി അധികാരമുള്ളവനായി ഉത്തരവാദിത്വമുള്ളവനായാണ് എന്റെ കർത്താവ് ലോകത്തിൽ പിറന്നത് സ്തോത്രം ദൈവരാജ്യം സ്ഥാപിക്കുവാൻ അഭിഷിക്തനായ രാജാവായി അവിടുന്ന് ലോകത്തിൽ പിറന്നു സ്തോത്രം അവിടുന്ന് നീതിയുള്ള രാജാവാണ് അവന്റെ രാജ്യത്ത് ഒരൊറ്റ ദുഷ്ടന് പോലും ഒരു പകൽ പോലും ജീവിച്ചിരിക്കാൻ കഴിയാത്ത വിധം അവൻ നീതിയുള്ളവനാണ് എന്നാൽ കർത്താവ് വന്നു ദൈവരാജ്യ സ്ഥാപനത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നീതിയുടെ രാജ്യമാന്തി ഇവിടെ കർത്താവ് സ്ഥാപിച്ചിരുന്നെങ്കിൽ നീതിമാന്മാർക്ക് മാത്രം ആ രാജ്യത്തെ പ്രജയാകുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മുഴുവൻ മനുഷ്യകുലത്തെയും നിഗ്രഹിക്കണം കാരണം എന്താ മനുഷ്യവർഗം മുഴുവൻ പാപികളാ മുഴുവനും പാപികളാ മുഴുവനും പാപികളായിരിക്കുമ്പോൾ നീതിയുള്ള രാജാവ് അധികാരമേറ്റെടുത്താൽ സകല ദുഷ്ടന്മാരെ നിഗ്രഹിക്കണം നമുക്കറിയാം സലോമോൻ അധികാരമേറ്റെടുത്തപ്പോൾ അവന്റെ അപ്പന്റെ കാലത്ത് പോലും ശിക്ഷയ്ക്ക് മീരെ ഹുങ്കോടുകൂടെ നിന്നിരുന്ന പലരെയും സലോമൻ ശിക്ഷിച്ചുകൊണ്ടാണ് തന്റെ അധികാരം ഉറപ്പിച്ചത് നോക്കണേ സ്തോത്രം സലോമൻ അങ്ങനെ ചെയ്തു യോവാബിനെ പോലും ശിക്ഷിച്ചു ദാവീദിന്റെ സേനാനായകനായിരുന്ന യോവാബിനെ പോലും കൊന്നു നോക്കണേ അങ്ങനെ അധികാരമേറ്റെടുത്തവൻ ദുഷ്ടന്മാരായവരെ തെറ്റുകാരെ മുഴുവൻ വകവരുത്തിക്കൊണ്ട് അധികാരം സ്ഥാപിക്കുമെങ്കിൽ എന്റെ കർത്താവ് ഇരുപത് നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ അന്ന് തന്റെ അധികാരം ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ മനുഷ്യകുലത്തിൽ ആരുപോലും ഒരു രാജ്യത്തെ പ്രജയാകുവാൻ യോഗ്യതയുള്ളവരുണ്ടായിരുന്നില്ല സ്തോത്രം എന്നാൽ അവിടുന്ന് നീതിയുടെ രാജാവ് മാത്രമല്ല എന്റെ കർത്താവിന് വേറൊരു പേരും കൂടെയുണ്ട് ശാ യെരുസലേം രാജാവ് വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ രാജാവ് സമാധാനത്തിന്റെ രാജാവാകിയാൽ തന്റെ നീതിയുള്ള ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് സമാധാനം സ്ഥാപിക്കേണ്ടതിന് രാജാവ് എന്ന ഉത്തരവാദിത്വത്തിൽ സ്തോത്രം തന്റെ പ്രജകളുടെ കുറ്റം അവിടുന്ന് തന്നെ തന്റെ മേൽ ഏറ്റെടുത്തു ഒന്ന് ശ്രദ്ധിക്കണേ സ്തോത്രം ചില ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു എന്റെ കുറ്റമേറ്റെടുത്തെന്നും മറ്റും പറയുവാൻ ഞാനും യേശുവും നമ്മൾ എന്നതാടോ ബന്ധം ശ്രദ്ധിക്കണേ സ്തോത്രം എന്നതാ ബന്ധം ഇങ്ങനെ ചോദിച്ചവരുണ്ട് എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു നല്ല യോഗ്യനായ ചെറുപ്പക്കാരൻ പറഞ്ഞു വേണ്ട എന്റെ കുറ്റം ഒരുത്തരും ഏറ്റെടുക്കണ്ട മരണമോ വരട്ടെ നരകമോ വരട്ടെ ഈ ഉള്ളവൻ സഹിച്ചോളാം ഞാൻ അഭിമാനമുള്ളവനാ ആരും എന്റെ പേർക്ക് മരു മരണം വരിക്കുമൊന്നും വേണ്ട ഞാൻ അഭിമാനമുള്ളവൻ നീ എന്തായി പറയുന്നത് എനിക്ക് വേണ്ടി വേറൊരുത്തൻ ചത്തിട്ട് എനിക്കൊരു സ്വർഗവും വേണ്ടെന്നേ നിർത്ത് എന്ന് പറഞ്ഞ് എന്നെ ശകാരിച്ചു ശ്രദ്ധിക്കണേ മനുഷ്യന്റെ ചിന്ത അങ്ങന യേശു മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുക്ക ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് കർത്താവിന് അതിനുള്ള ഉത്തരവാദിത്വം എന്താണ് കർത്താവിന് അതിനുള്ള അവകാശം എന്താണ് അതിനുള്ള മറുപടിയാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് നൽകുന്നു അവൻ രാജാവാണ് മനുഷ്യവർഗത്തിന്റെ മേൽ അഭിഷിക്തനായ രാജാവാണ് എന്റെ കർത്താവ് രാജാവിന് പ്രജകളുടെ കുറ്റത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് സ്തോത്രം ഞാൻ കുറച്ച് വർഷങ്ങൾ ഇന്ത്യയിൽ താമസിച്ച് സുവിശേഷ വില ചെയ്യുകയായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു ഒരു ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുക തട്ടിക്കയറുമ്പോൾ അയാൾ പറഞ്ഞ വാചകം ഇതായിരുന്നു തു അത്തിക്കാരി ഹേത്തോ തുമെ ജിമ്മവാരിഫികേ തു അത്തിക്കാരി ഹേത്തോ തുമെ ജിമ്മവാരിഫികേ യു നോ ഹിന്ദി അറിയാമല്ലോ നിങ്ങൾ നീ അധികാരിയാണെങ്കിൽ നിനക്ക് ജിമ്മേവാരിയുമുണ്ട് if you are a person in authority you have responsibility സ്തോത്രം അതെ അധികാരിക്ക് എന്തും കൂടെ ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് സ്തോത്രം യേശു ക്രിസ്തു രാജാവായി അഭിഷിക്തനാണെങ്കിൽ യേശുവിന് അധികാരം മാത്രമല്ല ഉത്ത ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഭരണാധികാരി എന്ന നിലയിൽ സ്തോത്രം തന്റെ ഉത്തരവാദിത്വത്തിൽ തന്റെ പ്രജകളുടെ പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് തന്റെ പ്രജകൾക്ക് പകരമായി കാൽവരുടെ ഉന്നതികളിൽ മലേശു യാഗമായി ഇവിടെ ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം പ്രിയ ദൈവമക്കളെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ നമ്മളാരും അംഗീകരിച്ചില്ലെങ്കിൽ പോലും എന്റെ കർത്താവിന് നമ്മുടെ മേൽ ഉത്തരവാദിത്വമുണ്ട് കരുതലുണ്ട് സ്തോത്രം നമ്മെ സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമെന്ന നിലയിൽ എന്റെ കർത്താവിന് നമ്മുടെ മേൽ അധികാരവും ഉത്തരവാദിത്വവും കരുതലുമുണ്ട് ഹലരൂയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പ്രതിസന്ധിയിൽ സ്തോത്രം നിങ്ങൾ ഒരു ഒരു കഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വത്തെക്കാൾ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുള്ളവൻ നിങ്ങളുടെ ദൈവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത് സ്തോത്രം ഹാലലൂയ വലിയൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് അംഗീകരിക്കുകയില്ല ദൈവത്തിന് നമ്മളെക്കുറിച്ച് കരുതലുണ്ടെന്നുള്ള കാര്യം നമ്മളിൽ പലരും അംഗീകരിക്കുന്നില്ല സ്തോത്രം നമുക്ക് ദൈവത്തോട് ഒരു ഇടപാടുണ്ട് എന്നുള്ള കാര്യം നമ്മളിൽ പലരും അംഗീകരിക്കുന്നില്ല ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആരാണ് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ വകയാണ് ഈ ശരീരം ദൈവത്തിന്റെ ദാനമാണ് ശ്വസിക്കുന്ന വായു ദൈവത്തിന്റെ വകയാണ് കുടിക്കുന്ന വെള്ളം അവൻ തരുന്നതാണ് കഴിക്കുന്ന ഭക്ഷണം അവൻ തരുന്നതാണ് പാർ പാർക്കുന്ന ഭൂമി അവന്റേതാണ് ചിന്തിക്കുന്ന മനസ്സ് തിരിച്ചറിയുന്ന ഹൃദയം കാണുന്ന കണ്ണ് കേൾക്കുന്ന കാത് നോക്കണേ തിരിച്ചറിവുള്ള നമ്മുടെ ആളത്വം ബുദ്ധി വിവേകം പരിജ്ഞാനം എന്നു വേണ്ട ഇത് സകേലവും ദൈവം നമുക്ക് തന്ന ദാനമാണ് നമ്മൾ ദൈവത്തിന്റെ വകയാണ് ഇതൊന്ന് അംഗീകരിച്ച് ഏറ്റുപറയുവാൻ നമ്മൾ മനസ്സുവെക്കണം ഹല്ലേ ആട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് പകൽ സമയം ഇത്രയായി ഈ സമയത്തിനോടകം എന്റെ കർത്താവേ അവിടുത്തെ അടിയനെ കുറിച്ചുള്ള കരുതലിനും സ്നേഹത്തിനുമായി സ്തോത്രം അടിയനങ്ങെ സ്തുതിക്കുന്നെന്ന് ഹൃദയം തുറന്ന് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ ഈ സമയം ദൈവസനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവസനത്തിലേക്കൊന്ന് ഉയർത്തി അപ്പാ അടിയനെ തിരുമേനോട് നന്ദിയുണ്ട് അങ്ങയുടെ കരുതലിനായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു പറയുവാൻ നമ്മൾ സമയമെടുക്കണം ഹല്ലേ സ്തോത്രം God is concerned God is concerned God cares for us ദൈവത്തിന് കരുതലുണ്ട് അവൻ നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തയുള്ളവനാണ് നമ്മൾ മറന്നു പോകരുത് സ്തോത്രം നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എനിക്ക് എനിക്ക് തോന്നിയ പോലെ അങ്ങ് ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇല്ല ഇല്ല ഇല്ല ഇല്ല സ്തോത്രം നമ്മൾ ദൈവത്തിന്റെ വകയാണ് നമ്മുടെ ഓരോ ചുവടിനും നമ്മൾ ദൈവത്തോട് ഉത്തരവാദിത്വം പറഞ്ഞേ തിരികെയുള്ളൂ തിരുവഴുത്ത് എന്താ പറയുന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും വാക്കിനും വൗ എന്തോ വാക്കാതെ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കണം ഹലേരുയ ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇത് മറന്നു പോകരുത് അതുകൊണ്ട് ഇവിടെ തന്നെ ദൈവമേ സ്തോത്രം അടിയൻ അങ്ങയോട് കടപ്പെട്ടവനാണ് എന്റെ അസ്തിത്വത്തിന് അടിയൻ അങ്ങയോട് കടപ്പെട്ടവനാണ് ഞാൻ അനുഭവിക്കുന്ന സകേ സകലത്തിനും അടിയനങ്ങയോട് കടപ്പെട്ടവനാണ് എന്നൊന്ന് ഏറ്റു പറഞ്ഞ് ആ നന്ദി വെളിപ്പെടുത്തിയാൽ ഹാ എത്ര ഭാഗ്യമാണ് അല്ലേ ദൈവത്തിന് കുറിച്ച് കരുതലുണ്ട് സഹോദരങ്ങളെ അവിടുത്തെ കരുതലിലും അവിടുത്തെ ഉത്തരവാദിത്വത്തിലും അവിടുത്തെ അധികാരത്തിലുമാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം കാൽവറിൽ യാഗമായത് ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാം ശ്രദ്ധിക്കാം ദൈവത്തിനെ സ്തോത്രം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയായിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യത്തെ ട്രെയിൻ അപകടമുണ്ടായപ്പോൾ ശാസ്ത്രി രാജിവെച്ചു മന്ത്രി നിങ്ങൾ എന്തിനാ രാജിവെക്കുന്നത് നിങ്ങളാണോ ട്രെയിൻ ഓടിച്ചതല്ല നിങ്ങളാണോ കോച്ച് മെയിൻ്റനൻസ് നടത്തിയതല്ല നിങ്ങളാണോ സിഗ്നൽ കാണിച്ചതല്ല നിങ്ങൾ ആ സമയത്ത് രംഗത്തുണ്ടോ ഇല്ല ഞാൻ ബംഗ്ലവിൽ കിടന്ന് ഉറങ്ങുക പിന്നെ നിങ്ങൾ എന്തിനാ രാജിവെക്കുന്നത് മറുപടി ഞാൻ രാജിവെക്കുന്നതോ എൻ്റെ ഭരണത്തിൻ കീഴേ ഉള്ളവർ ചെയ്ത തെറ്റിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവർ ചെയ്ത തെറ്റിൽ എനിക്കൊരു പങ്കും ഒരു ഉത്തരവാദിത്വവുമുണ്ട് റെയിൽവേയുടെ നിയമപ്രകാരം ആ കുറ്റം ചെയ്ത മുഴുവൻ പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാൽ അവരെ എല്ലാവരെയും പിരിച്ചുവിട്ട് ഇവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാതെ അവരുടെ കുറ്റം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരം ഞാൻ അങ്ങ് പിരിഞ്ഞു പോകുന്നു നോക്കട്ടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരന് ഇത്രയും നീതിബോധമുണ്ടെങ്കിൽ നീതിയുടെ രാജാവായ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് എത്രയധികം ഹല്ലേരൂയ അവൻ എന്റെയും നിങ്ങളുടെയും പാപം തന്റെ ഏറ്റെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പകരം കാൽവരുടെ ഉന്നതികളിന്മേൽ യാഗമായി സ്തോത്രം യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം എന്താ അതിന്റെ അർത്ഥം സ്തോത്രം അല്പം കൂടെ വിശദീകരിക്കാം യേശു പാപമേറ്റെടുത്തെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണേ പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തു സ്തോത്രം യേശു പാപം ഏറ്റെടുത്തു പറഞ്ഞാൽ നമ്മുടെ പാപെല്ലാം കൂടെ അവൻ ഏറ്റെടുത്തവൻ അവൻ പാപിയായി എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം പാപത്തിന്റെ കുറ്റം തെറ്റു വേറെ കുറ്റം വേറെ ശ്രദ്ധിക്കണേ തെറ്റു വേറെ കുറ്റം വേറെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റ് കുറ്റമാകുകയുള്ളൂ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റ് കുറ്റമാകുകയുള്ളൂ സ്തോത്രം യേശു ക്രിസ്തു നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറ്റം ഏറ്റെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടേ തെറ്റ് ഏറ്റെടുക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് കുറ്റം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല യേശു നമ്മുടെ പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തു സ്തോത്രം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല എൻ്റെ പ്ലാനിൽ മറ്റൊരു ഭാഗത്ത് അല്പം കൂടെ നിൽക്കാനുണ്ട് എന്നെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ സ്തോത്രം വേഗം മനസ്സിലാകുന്നത് പോലെ പറയാം നിങ്ങളുടെ ആറു വയസ്സോ ഏഴു വയസ്സോ ഉള്ള മകൻ ഒരു ഒരു ഒരു കുറ്റം കാണിച്ചു എന്ന് വിചാരിക്കുക സ്കൂളിൽ ഒരു കുട്ടിയെ അടിച്ചു പിടിച്ചു തള്ളി താഴെയിട്ടു അവന്റെ തല കല്ലേ ചെന്ന് ഇടിച്ചു പൊട്ടി വേഗം ഹോസ്പിറ്റലിലാക്കി ആ കുട്ടിയെ തലപൊട്ടിയ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കി നിങ്ങൾ എന്നിട്ടും ആ നിങ്ങളുടെ കുട്ടി ഭയങ്കര അഹങ്കാരത്തോടെയാണ് അവന്റെ പെരുമാറ്റം വേഗം സ്കൂളിൽ നിങ്ങളെ വിളിച്ചു നിങ്ങളുടെ മകനാ ചെയ്തത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ മാന്യതയുള്ള ഒരു പിതാവാണെങ്കിൽ കുറ്റം ചെയ് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത കുട്ടിയുടെ പിതാവെന്ന നിലയിൽ നിങ്ങൾ എന്തു പറയും സർ എൻ്റെ മോൻ ചെയ്ത ഈ കുറ്റത്തിൻ്റെ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ ചെലവും മുഴുവൻ ചെലവും ഞാൻ വഹിച്ചുകൊള്ളാം എൻ്റെ മോൻ അവൻ്റെ പുസ്തകമെല്ലാം വലിച്ചു കയറി കളഞ്ഞു ഞാൻ പുതിയ പുസ്തകം വാങ്ങിച്ചു കൊടുക്കാം ഞാൻ ആ കുറ്റം ഏറ്റേക്കുന്നു അതിനുള്ള ശിക്ഷയും അതിനുള്ള മുഴുവൻ പേയ്മെൻറ്റും ഞാൻ സഹിച്ചേക്കാം പ്ലീസ് അവനോട് പൊറുക്കണേ നമ്മൾ പറയല്ലേ ഉത്തരവാദിത്വമുള്ള ഒരു അപ്പനാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയും തീർച്ചയായിട്ടും അത് പറയും നോക്കണേ നീതിയില്ലാത്ത നമ്മൾ പറയുമ്പോൾ ദേഷ്യമൊന്നും വരുന്നത് സത്യമാ സ്തോത്രം നോക്കണേ നമ്മളത് ചെയ്യുമെങ്കിൽ നീതിമാനായ ദൈവം എത്രയധികം നീതിമാനായ ദൈവം അവിടുത്തെ സ്നേഹത്തിലും കരുതലിലും ഉത്തരവാദിത്വത്തിലും നമ്മുടെ മുഴുവൻ കുറ്റവും തൻ്റെ മേലേറ്റെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പകരമായി ലോകത്തിൻ്റെ മധ്യഭാഗത്ത് കാൽവരുടെ ഉന്നതികളിന്മേലേശു യാഗമായി ഹല്ലേ രാജാവ് പ്രജകൾക്ക് പകരം യാഗമായി യാഗമായ ശേഷം സ്തോത്രം പ്രജകൾക്ക് വേണ്ടി ഒരു ചെറിയ ഇടവേള ശേഷിപ്പിച്ചിരിക്കുന്നു നമുക്കു വേണ്ടി ഒരിടവേള ശേഷിപ്പിച്ചിരിക്കുന്നു ഈ ഇടവേളയാണ് കൃപയുടെ കാലം മനസ്സിലാവുന്നുണ്ടോ ഈ ഇടവേളയാണ് കൃപയുടെ കാലം നോക്കണേ സമയം കഴിഞ്ഞും അധികാരി ഔദാര്യത്തിൽ അനുവദിക്കുന്ന ഇടവേളയാണ് കൃപയുടെ കാലം അഥവാ ഗ്രേസ് പീരിയഡ് നമുക്കറിയാം സ്തോത്രം ഡ്രൈവിംഗ് ലൈസൻസ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി തീർന്നു എക്സ്പയറായി പക്ഷേ ഏപ്രിൽ ഒന്നാം തീയതി പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യുകയില്ല ഡ്രൈവ് ചെയ്തെന്ന് കരുതി ആ ഒരു മാസം മുഴുവൻ നമുക്ക് ഗ്രേസ് പീരിയഡ് ഉണ്ട് അടുത്ത ഒരു മാസം ഗ്രേസ് പീരിയഡ് ആണ് ആ ഗ്രേസ് പീരിയഡിന് പറയുന്ന മലയാളം വാക്കാണ് കൃപാകാലം കൃപാകാലം സ്തോത്രം ലോകം ഇപ്പോൾ ഒരു കൃപാകാലത്തിലാണ് ലേലുയ ആ കൃപാകാലത്തിന് പറയുന്ന വേറെ ഒരു പേരാണ് അന്ത്യകാലം ലേലുയ കൃപാകാലം അഥവാ അന്ത്യകാലം ഇത് അധികാരി അനുവദിച്ചിരിക്കുന്ന ഔദാര്യത്തിന്റെ ഇടവേളയാണ് ഹലേരൂയ ഇതെപ്പോൾ തീരണമെന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു ഈ കാലത്തിലോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് കർത്താവ് പറഞ്ഞ മറുപടി എന്താണ് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല സ്തോത്രം പ്രിയമുള്ളവരെ സ്തോത്രം കൃപാകാലത്തിന്റെ ദൈർഘ്യ മൂല്യം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല സ്തോത്രം ഇന്ന് പല പ്രിയപ്പെട്ടവരും കർത്താവിന് അവർ ഇപ്പോഴാകും ഇപ്പോഴാകും ഇപ്പോഴാകും എന്നൊക്കെ കാലക്കണക്ക് പറയുന്നത് പല ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സ്തോത്രം എന്നോട് സംശയമായി പലരും ചോദിക്കാറുണ്ട് പ്രിയമുള്ളവരെ കർത്താവിന്റെ വരവിനെ കാലക്കണക്ക് പറയുവാൻ പാടില്ല സ്തോത്രം ഇവിടെ കോടതിയുടെ അധികാരത്തിലിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഊഹാപോഹങ്ങൾ പറഞ്ഞു പര നടത്തിയാൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുമെങ്കിൽ കർത്താവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കൃപാകാലത്തിന്റെ ദൈർഘ്യം അതിനെ സംബന്ധിച്ച് യാതൊരു തീർപ്പും പറയുവാൻ നമുക്കാർക്കും ദൈവം അധികാരം തന്നിട്ടില്ല എന്ന് മറന്നു പോകരുത് കൃപാകാലത്തിന് അറുതി പറയരുത് സ്തോത്രം കണക്ക് കൂട്ടിയവരെല്ലാം പരാജയപ്പെട്ടു കണക്ക് കൂട്ടാൻ പാടില്ല പാടില്ല അതേ നമ്മൾ കൃപായുഗത്തിലാണ് അല്ലേലൂയ കൃപായുഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അന്ത്യകാലം ഹല്ലേലൂയ മൂന്നാമതൊരു പേരും കൂടെ പറയാം സഭായുഗം ഈ ഈ ഡിസ്പെൻസറി യുഗത്തിന് പറയുന്ന ഈ കാലഘട്ടത്തിന് പറയുന്ന പേര് സഭായുഗം അന്ത്യകാലം കൃപായുഗം നമ്മൾ ഈ കാലത്തിൽ എന്താ ചെയ്യേണ്ടത് തിടുക്കത്തോടുകൂടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് തിടുക്കത്തോടുകൂടെ ഞാൻ ഈ പറയുന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനായി മാത്രമല്ല അത് എപ്പോഴും നിങ്ങൾ ഓർക്കാനായി ഞാൻ ഉദാഹരണം കൂടെ പറയാം ഒരു സാദൃശ്യം പറയാം നിങ്ങൾ സങ്കല്പിക്കുക ഇവിടെ ധാരാളം ട്രാഫിക് ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടല്ലോ ദൂരെ എന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ട സിഗ്നൽ ഗ്രീനാണ് പച്ചയാ പച്ചയാവുമ്പോൾ ശരി അടുത്തു വന്നപ്പോൾ വേഗം ആ പച്ച ലൈറ്റ് രണ്ട് ബ്ലിങ്ക് ചെയ്തു മഞ്ഞ വന്നു അതിന്റെ അർത്ഥം എന്താ എന്താ അർത്ഥം അടുത്തു വന്നെങ്കിൽ മഞ്ഞയുടെ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാം ശരിയല്ലേ സ്തോത്രം പച്ച മങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ അണഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങളുടെ സമയം തീർന്നു നിങ്ങളുടെ സമയം തീർന്നു ചുവപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് പച്ചയ്ക്കും ചുവപ്പിനും ഇടയിൽ ഒരു മഞ്ഞ അനുവദിച്ചിരിക്കുന്നു മഞ്ഞലൈറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രാഫിക് ലാംഗ്വേജിൽ പറയുന്ന ഗ്രേസ് ടൈം ഗ്രേസ് ടൈം നോക്കണേ സമയം കഴിഞ്ഞു പച്ച അണഞ്ഞപ്പോഴേ എന്തു പറ്റി സമയം കഴിഞ്ഞു ചുവപ്പ് വരുന്നതിന് മുമ്പ് പച്ചയ്ക്കും ചുവപ്പിനും ഇടയിൽ ഒരു ചെറിയ ഇടവേള അതിനാണ് ഗ്രേസ് ടൈം സ്തോത്രം പ്രിയമുള്ളവരെ ഈ ഗ്രേസ് പീരിയഡ് വന്നാൽ നമ്മളെ അത്ര തിടുക്കത്തോടുകൂടിയാണ് ഒന്നുകിൽ അവിടുന്ന് വേഗം വണ്ടി ആ ക്ലിയർ ചെയ്ത് പൊക്കോണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തിക്കോണം അതിനനുവദിച്ചിരിക്കുന്ന ഇടവേളയാണ് കൃപാസമയം ഹല്ലേ രൂയ അതെ അതുകൊണ്ടാണ് കർത്താവ് ആ തിടുക്കത്തിന്റെ കാര്യം ആവർത്തിച്ച് തന്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചു കൊണ്ടിരുന്നു തിടുക്കത്തോടെ കർത്താവ് സുവിശേഷം പറയുവാൻ അയച്ച ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ വഴിയിൽ ആരെയും കണ്ട വന്ദനം പറഞ്ഞോട് നിൽക്കരുത് നിങ്ങൾ അവിടെ ഇവിടെയും മറ്റു കാര്യങ്ങളിൽ പോകരുത് തിടുക്കത്തോടെ ഈ കാര്യം ചെയ്യണം പൗലോസ്ലിഹ എന്താ പറയുന്നത് കുരിന്തി പറയുകയാണ് ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും നോക്കണേ ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെയും തിടുക്ക കൂടി നമ്മുടെ ശ്രദ്ധ മുഴുവൻ വരുവാനുള്ള നിത്യജീവനെ സംബന്ധിച്ചുള്ളതായിരിക്കണം സ്തോത്രം ഇവിടെ ആമാന്തിക്കുവാൻ നമുക്ക് നേരമില്ല ഇവിടുത്തെ കാര്യങ്ങളുടെ പുറകെ ഓടുവാൻ നമുക്ക് നേരമില്ല ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മൾ വന്നിരിക്കുന്ന കാലം ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലം തികഞ്ഞു പിന്നെ അന്ത്യകാലം കൃപാകാലം ദൈവം ഒരു ചെറിയ ഇടവേള എനിക്ക് നിങ്ങൾക്കും അനുവദിച്ചിരിക്കുന്നു ഈ ഇടവേളയിൽ എത്രയും വേഗം ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക ഹാലേലൂയ വിശുദ്ധ തിരുവെടുത്തിൽ നിന്ന് അനേക സാദൃശ്യങ്ങൾ പറഞ്ഞ് ഉദാഹരണങ്ങൾ കാണിച്ച് ഈ ആശയം വെളിപ്പെടുത്തുവാനുണ്ട് ഒരെണ്ണം മാത്രം ഞാൻ വേഗം ഒന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ ഉൽപ്പത്തി പുസ്തകം മുതലെടുത്താൽ അനേക സാദൃശ്യങ്ങൾ കാര്യങ്ങൾ ഇത് വിശദീകരിക്കുവാനായിട്ട് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വേഗം ഒരു സാദൃശ്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം നമ്മൾ എവിടെ വന്നിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്നും നമുക്ക് അത് ഓർമ്മിപ്പിച്ചു തരുന്നതാണ് ഒന്ന് ഒന്ന് വായിച്ചു ഉൽപ്പത്തി പുസ്തകം അതിന്റെ മീൻസ് പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യവും പത്തൊൻപതിന്റെ ഒന്നും ആദ്യം ഒന്ന് വായിച്ച് രണ്ടുപേരെ നിങ്ങളുടെ ഒരു പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ആദ്യം അനന്തരം യഹോവ അവൻ മമ്മരയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു നോക്കണേ അബ്രഹാം എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു മറ്റൊരാളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം പത്തൊമ്പത് ഒന്നൊന്ന് വായിച്ചേ ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്തെ സ്വതോമിലെത്തി ലോത്ത് സ്വതോ പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു രണ്ടുപേര് രണ്ടടത്ത് ഇരിക്കുക എവിടൊക്കെയാ ഇരിക്കുന്നത് അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുന്നു ലോത്ത് പട്ടണവാതുക്കൽ ഇരിക്കുന്നു അട്ടെ എനിക്ക് അതിലേക്കൊന്ന് മടങ്ങി വന്ന ഒരു ചെറിയ ആശ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുവാനുണ്ട് ഇനി ഒന്ന് വായിച്ചാട്ടെ പത്തൊൻപതാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യവും പതിനാലാം വാക്യവും മാത്രം വേഗം ഒന്ന് വായിച്ചേ എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും പത്തൊൻപതിന് പത്തൊൻപതിന്റെ പന്ത്രണ്ട് പത്തൊൻപതിന്റെ പന്ത്രണ്ട് തെറ്റിയല്ലോ പത്തൊൻപതിന്റെ പന്ത്രണ്ട് വേഗം വായിച്ചോ പത്തൊൻപതിന്റെ പന്ത്രണ്ട് ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു പലരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നുള്ളിക്കുള്ളവരെ ഒക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക അതിന്റെ പതിനാല് കൂടെ വായിച്ചാട്ടെ അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രന്മാരെ തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി നോക്കണേ ഒന്ന് ശ്രദ്ധിച്ചേ ഉപ്പാപ്പനും മോനും കൂടെയാണ് ഇറങ്ങിയത് ആരാ ഉപ്പാപ്പൻ അബ്രഹാം മോനാരാ ലോത്ത് രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചു ഇവിടെ ഒരാൾ കൂടാരവാതുക്കലിരിക്കുന്നു മറ്റേയാൾ പട്ടണവാതുക്കൽ പ്രധാന സ്ഥലത്തിരിക്കുന്നു നമ്മളാണ് എന്തോ പറയും അവൻ എന്നെ നേടി ഇപ്പോഴും കൂടാരവും പൊളിച്ചു കെട്ടി ഇരിക്കുന്നത് കൂടാരത്തിൻ്റെ വാതുക്കൽ ഒന്നും നേടിയില്ല ഒന്നും നേടിയില്ല ലോത്തോ ലോത്ത് അവന് പട്ടണത്തിൽ വീടുണ്ട് പട്ടണവാതുക്കൽ അവന് കസേറയുണ്ട് നേടി മിടുക്കന ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം ഇറങ്ങിത്തിരിച്ചാൽ പട്ടണത്തിൻ്റെ വാതിൽക്കലെ കസറയും ഇവിടുത്തെ സ്ഥാനവും ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധയാകരുത് സ്തോത്രം കൂടാരവാസിയായ അബ്രഹാമാണ് നമ്മുടെ പിതാവെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് കുറേ കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാൻ അവിടെ ഉണ്ടെങ്കിലും സമയം എൻ്റെ മുമ്പിൽ പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ദൈവം നിങ്ങളെ ദുബായിൽ കൊണ്ടുവന്നു സ്തോത്രം നിങ്ങളുടെ കൂടെ ഇവിടെ വന്നവർ പലതും നേടിയെന്ന് നിങ്ങൾ പലപ്പോഴും അറിയാതെ ചിന്തിച്ചു പോയത് വരും സ്തോത്രം അവർ നേടി നിന്റെ ഹൃദയം ഒരിക്കലും അതുകൊണ്ട് കുണ്ഠിതപ്പെടരുത് നീ ദൈവത്തെ കണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ നീ ഭാഗ്യവാനാണ് ദൈവത്തെ കൂടാതെ ഇവിടെ പട്ടണത്തിലെ പൗരത്വമോ പ്രാമാണിത്വമോ സ്ഥാനമോ മാനമോ ഒന്നും നേടിയവരെ ഓർത്തിട്ട് ഹല്ലേ രൂയ സ്തോത്രം ആസാഹുവിനെ പോലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സ്തോത്രം അതെ ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധ നിന്ന് പെടുത്തി വെച്ച് മുമ്പോട്ട് പോവാം പത്തൊമ്പതാം അധ്യായത്തിൽ പതിന ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചേ പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ഒന്ന് വായിച്ചേ ഒൻപതാം വാക്യം വേഗം വായിച്ചേക്കണേ പത്തൊൻപത് ഒൻപത് വേഗം വായിച്ചോ മാറി നിൽക്ക എന്ന് പറഞ്ഞ് മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു അവരൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു നോക്കട്ടെ ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു ലോ ലോത്തിന്റെ വീട്ടിലുണ്ടായ ഒരു സംഭവമാണ് നീചന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ പട്ടണവാതുക്കൽ കസേര പിടിച്ച ആള് സഹോദരന്മാരെ എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നപ്പോൾ അവർ പറയും പൊടാ പരദേശി എന്നാൽ ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിന് നാലാം വാക്യവും ആറാം വാക്യവും ഒന്ന് വായിച്ചാൽ സ്തോത്രം അബ്രഹാമിനോട് നാട്ടുകാർ പറയുന്നത് എന്താണ് നമുക്ക് കാണാൻ കഴിയും സ്തോത്രം വേഗമായി യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ച് മരിച്ചവളെ മരിച്ചവളെ അടക്കിക്കൊള്ളുക നോക്കണേ ഒന്ന് ശ്രദ്ധിച്ചേ നേരം വളരെ പോകുന്നല്ലോ അബ്രഹാം കൂടാരവാദത്തിൽ ഇരിക്കുന്നവന് മരിച്ചവളെ അടക്കം ചെയ്യാൻ ഇടമില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും അവൻ മറുപടി ഉണ്ട് നീ പരദേശിയോ നീ പരദേശിയല്ല നീ പരദേശിയല്ല ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവ ദൈവത്തിന്റെ പ്രഭുവ പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ പ്രഭു എന്ന മട്ടിൽ ലോകം നമ്മളെ അംഗീകരിക്കണം ഒരു ഭക്തനെ ലോകം അങ്ങനെ അംഗീകരിക്കും സ്തോത്രം ഇന്നല്ലെങ്കിൽ നാളെ അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം സ്തോത്രം ലോത്തിതൊക്കെ നേടാവുന്നതൊക്കെ നേടി ലോത്തിന്റെ വീട്ടിൽ രണ്ട് അതിഥികൾ വന്നു നേരെ വന്നതല്ല പട്ടണവതക്കിൽ ഇരുന്ന ലോത്ത് അവരെ കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നതാ നമ്മൾ വായിക്കുന്നു ലോത്ത് അവർക്ക് വിരുന്നൊരുക്കി അവിടെ പറഞ്ഞിരിക്കുന്നു ശ്രദ്ധേയമ പുളിപ്പില്ലാത്ത വടയൊക്കെ ഉണ്ടാക്കി രുചിപ്പിക്കുന്നതായിരുന്നു അന്ന് പുളിപ്പിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിഞ്ഞ് അവർ ഉറങ്ങുന്നതിന് മുമ്പ് നീചന്മാർ വന്ന് വീട് വളഞ്ഞു വീട് വളഞ്ഞപ്പോൾ ഷോ ഒരപ്പൻ അധപ്പതിക്കാവുന്ന രംഗി അറ്റം അധപ്പതിച്ചു രണ്ട് പെമ്പിളാരുണ്ട് അവരെ അങ്ങ് തന്നേക്കാമെന്ന് പറ്റും പറയാനും മാത്രം അവൻ അധപ്പതിച്ചു ദൂതന്മാർ വാതിലടച്ച ശേഷം ആ വാതിലടച്ച ശേഷം അവരെ അന്ധത പിടിപ്പിച്ചിട്ട് ലോത്തിന്റെ നേരെ തിരിഞ്ഞ് കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ചത് എന്താ ചോദിച്ചത് ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു അവിടെ പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവിടെ നശിപ്പിക്കില്ല ഇല്ല പത്ത് നീതിമാന്മാരെ സ്തോത്രം അവിടെ ഒരു ഉളവാക്കുവാൻ ലോത്തിന് കഴിഞ്ഞില്ല ലോത്തിന് വീടുണ്ട് കാലുകൾക്ക് തൊഴുത്തുണ്ട് കസേറയുണ്ട് പട്ടണവാതുക്കൽ സ്ഥാനമുണ്ട് പക്ഷെ ഒരു വ്യക്തിയെ പോലും നീതിയിലേക്ക് നടത്തുവാൻ ലോത്തിന് കഴിഞ്ഞില്ലെന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ് ദൂതൻ അവന്റെ കണ്ണിലോട്ട് നോക്കി ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവൻ ചൂളി നിൽക്കുക ഇന്ന് രാത്രി പ്ലീസ് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിവിടെ വന്നിട്ട് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ വർഷമായി സ്തോത്രം ഒരുവനെയെങ്കിലും നീതിയിലേക്ക് നടത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എസ്റ്റേറ്റ് മേടിച്ചു പലയിടത്ത് വീട് മേടിച്ചു പലയിടത്ത് പല കമ്പനികളിൽ ഷെയറുണ്ട് പലതും പലതും പലതും നിങ്ങൾ നേടി നിത്യകൂടാരങ്ങളിൽ ചേർക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയെങ്കിലും നിത്യജീവനിലേക്ക് നയിച്ചെന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലേ ലൂയ ദൈവം നിങ്ങളെ അയച്ചതിന്റെ ഉദ്ദേശം സാധിച്ചെടുത്തില്ല ഇനി കർത്താവിന് ഒരു വൈകുന്നെങ്കിൽ സ്തോത്രം വളരെ കുറവ് വളരെ സാധ്യത കുറവാ അല്ല നിങ്ങൾക്ക് ദൈവം അവസരം തന്നാൽ സ്തോത്രം കർത്താവേ ഞാൻ അക്കാര്യത്തിൽ ഉത്സാഹിക്കാവുന്ന ദിവസത്തിൽ തീരുമാനമെടുക്കണം അത് കൂട്ടത്തിൽ പറഞ്ഞ് ഞാൻ അങ്ങ് മുമ്പോട്ട് പോയിക്കോട്ടെ സ്തോത്രം ഇവിടെ നിനക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഉണ്ട് ഉണ്ട് ആരുണ്ട് എന്റെ പെമ്പിള്ളാരെ കല്യാണം കഴിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ചെറുക്കന്മാരുണ്ട് വേഗം അവരെ കൂട്ടിക്കൊണ്ടു പോവും ആ കൊലപാതരായിക്ക് ലോത്തവരുടെ വീടുകളിലേക്ക് പോയി കേക്കണേ വാതിലിൽ മുട്ടി തുറന്നപ്പോൾ അമ്മായിയപ്പനാകാനുള്ളവൻ വാതിക്കൽ നിൽക്കുന്നു മക്കളെ വരിൻ വരിൻ മാലാഖമാർ വന്നിരിക്കുന്നു തീയിടാൻ മാലാഖമാർ വന്നിരിക്കുന്നു ഇറങ്ങി വാ നമ്മൾ എന്താ അവിടെ വായിക്കുന്നത് അവൻ കളി പറയുന്നു എന്ന് അവർക്ക് തോന്നി കളി പറയുന്നു എന്ന് അവർക്ക് തോന്നി ആ ചെറുപ്പക്കാർ കുറെ നേരം പറഞ്ഞു കാണും വല്ല ദുസ്വപ്നം കണ്ടിട്ടായിരിക്കും ഉറങ്ങിയപ്പം ഒന്ന് കണ്ണൊക്കെ ഒന്ന് തിരുമ്മി നോക്കിക്കേ മുഖമൊക്കെ ഒന്ന് കഴുകി നോക്കിക്കേ ഒക്കെ പറഞ്ഞാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ഉറങ്ങുക ഇല്ല മോനെ സത്യമാണ് മക്കളെ സത്യമാണ് തുള്ളിക്കൊണ്ട് അവിടെ നിൽക്കുക ഒടുവിൽ അവർക്ക് മനസ്സിലാകാഞ്ഞവർ വാതിൽ കൊട്ടിയടച്ചു കേൾക്കണേ ഇത് കൃപായുഗത്തിന് നല്ലൊരു ഉദാഹരണമാണ് പ്രിയ ദൈവമക്കളെ സ്തോത്രം മാലാഖമാർ വന്ന് സമയമായി സോതോം ഗോമുറായുടെ മേൽ തീയും ഗന്ധവും ചൊരിയുവാനുള്ള സമയമായി ഈ നീചന്മാർ ഇവിടെ ഏറ്റവും അന്യായത്തിന് വേണ്ടി മുതിർന്നപ്പോഴും സ്തോത്രം പിന്നെയും ഒരു ചെറിയ ഇടവേള ലോത്തിന് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞ് സമയം കഴിഞ്ഞും ലോത്തിന് തനിക്കുള്ളവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ഒരു ചെറിയ ഇടവേള അനുവദിച്ചു അനുഗ്രഹിച്ചു ഈ കൃപായുഗം ഇതുപോലെയാണ് സ്തോത്രം Bethel I P C church ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്നത് ദൈവമക്കളെ ഇവിടെ ഒരു മാമാങ്കം നടത്താനല്ല ഇതൊരു പേരും പെരുമയും ഉണ്ടാക്കാനല്ല ലൂയ സ്തോത്രം അവർക്ക് പ്രിയപ്പെട്ട പലരും ഈ പ്രദേശത്തുണ്ട് ലൂയ ആ സഭയിലെ അംഗങ്ങളായ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരായ അനേ അനേകം ഈ പ്രദേശങ്ങളിലുണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും നിർബന്ധിച്ചു വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്നത് സ്തോത്രം അത് നിങ്ങൾക്കറിയാം നിങ്ങളെ നിർബന്ധിച്ചു വിളിച്ചുകൊണ്ട് വന്നവർ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകയാൽ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുവാനുള്ള രക്ഷാമാർഗം നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ അവർ നിങ്ങളെ നിർബന്ധിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് അതേ സഹോദരങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഹാരലൂയ നിങ്ങൾ ഞങ്ങൾക്കുള്ളവരാണ് വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കേണ്ടതിന് ഓമന പുത്രനെ കാൽവറിൽ യാഗമാക്കി രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നുള്ള സന്ദേശം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഹല്ലേരുയ കാലം തിക തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ലോക രാഷ്ട്രങ്ങളെല്ലാം ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർത്താവ് തന്നെ നിലനിൽക്കുന്ന രാജ്യം ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ എത്രയും വേഗം മടങ്ങി വരുവാൻ പോവുകയാണ് അതിനു മുമ്പേ ലോകത്തിന് മേൽ ന്യായവിധിയുടെ തീ അയക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ് അല്ലേ ഹലേലൂയ ദൈവം ഞങ്ങൾക്ക് ഒരിടവേള അനുവദിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഹാലലൂയ അതെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ എന്താണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തത് നമ്മുടെ പാപങ്ങളുടെ കുറ്റം യേശു ക്രിസ്തു ചുമന്നുകൊണ്ട് കാൽവരിലെ ഉന്നതികളിന്മേൽ എനിക്ക് നിങ്ങൾക്കും പകരം യാഗമായി തീർന്നു ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കർത്താവ് റിസഷനാണ് അനേകർ അവർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഷ്ടിച്ച് എന്നെ കൂടെ മാത്രം നിർത്തിയിരിക്കുന്നു എപ്പോഴാണ് എനിക്ക് നോട്ടീസ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരുമേനി എന്റെ ജോലിയുടെ കാര്യം നീ നോക്കിക്കോണേ ഇതാണ് നമുക്ക് പലർക്കും പ്രാർത്ഥനയുള്ളത് അല്ലെങ്കിൽ കർത്താവെ ആ കാര്യമൊന്ന് സാധിക്കണമേ ഈ കാര്യമൊന്ന് സാധിക്കണമേ ഇങ്ങനെ ഭൗമിക വിഷയങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഭൗമിക വിഷയങ്ങളിൽ മാത്രമായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഒന്ന് തിരിച്ചു വിടുമോ ഹാലൂയ ഒന്ന് ശ്രദ്ധിക്കണേ കാലത്തിന്റെ തികവിങ്കൽ ലോകത്തിന്റെ മധ്യഭാഗത്ത് അതെ ലോകത്തിന്റെ മധ്യഭാഗത്താണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾ പറഞ്ഞേക്കും ഈ ഉരുണ്ട ഭൂമിയിൽ എവിടം വേണമെങ്കിലും മധ്യമെന്ന് പറയാമല്ലോ എന്ന് പക്ഷേ നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തിന് മധ്യമെന്ന് പേരിട്ടിട്ടുണ്ട് മധ്യ ധരണി കടൽ ഭൂമിയുടെ ഒത്ത നടുക്കുള്ളത് എന്ന വാക്കിന്റെ അർത്ഥം ധരണിയുടെ മധ്യത്തിലുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മെഡിറ്ററേനിയൻ സീ മിഡ് ടെറൈൻ ഭൂമിയുടെ ഒത്ത നടുക്കുള്ളതെന്ന് പേരുകൊണ്ട മധ്യധരണി കടലിന്റെ തീരപ്രദേശത്ത് ഒരു കുന്നിൻ പുറത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പരിശുദ്ധ ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യേ യേശു യാഗമായ സ്തോത്രമാ ദർശനം നിങ്ങളൊന്ന് കാണുമോ ഹാലലൂയ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് പകരം കാൽവറിൽ യാഗമായത് ഗതസമനയിലേക്കൊന്ന് നോക്കിക്കേ യേശു നിലത്തോ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്താണ് ഈ പാനപാത്രം ഹാലേരൂയ പ്രിയമുള്ളവരെ ആദാമ്യവർഗത്തിന്റെ പാപമാണ് യേശുവിന് മുമ്പിലുണ്ടായിരുന്ന പാനപാത്രം സ്തോത്രം ശ്രദ്ധിക്കണേ പലരും യേശുവിനെ ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ വിമർശിക്കാറുണ്ട് മരണത്തിന് സാധ്യതയുടെ മുമ്പിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു എന്നൊക്കെ വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ മരണത്തിന് മുമ്പിൽ പിടയ്ക്കുകയായിരുന്നില്ല മരിക്കാ ഞാനാണ് യേശു ഇവിടെ വന്നത് സ്തോത്രം ആ യേശു മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക ഒന്ന് ശ്രദ്ധിച്ചേ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ ശ്രദ്ധിക്കണേ ഏതോ ഒന്ന് അത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് നീങ്ങിപ്പോകണം അത് നീങ്ങിപ്പോകുവാൻ ഞാൻ കുടിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ ഇത് തന്നേര് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ഏതാണ് നീങ്ങിപ്പോകേണ്ടത് മനുഷ്യവർഗത്തിന്റെ പാപമാണ് നീങ്ങിപ്പോകേണ്ടത് പാപവും അതിന്റെ ശിക്ഷയുമാണ് നീങ്ങിപ്പോകേണ്ടത് അത് നീങ്ങിപ്പോകുവാൻ വേറെ ഒരു വഴിയുമില്ല പിതാവേ ഞാൻ കുടിക്കുക എന്നുള്ളതല്ലാതെ ഇത് നീങ്ങിപ്പോകാൻ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ ഇങ്ങ് തന്നേരേ ഹരൂയ അതേ മനുഷ്യവർഗത്തിന്റെ എന്റെയും നിങ്ങളുടെയും പാപം നീങ്ങിപ്പോകുവാൻ യേശു ക്രിസ്തു പാപരഹിതൻ അതേറ്റെടുത്ത് നമ്മുടെ മേൽ വിരിച്ചിരിക്കുന്ന ശിക്ഷാവിധി സഹിക്കുകയല്ലാതെ പാപപരിഹാരത്തിന് രണ്ടാമതൊരു വഴിയില്ല എന്നതിനാൽ യേശു ക്രിസ്തു സ്തോത്രം നമ്മുടെ പാപം ഏറ്റെടുക്കുവാൻ പിതാവായ ദൈവം അനുവദിച്ചു ഹല്ലേലുയ അതേ സ്തോത്രം നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ഈ യാഗമായത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക ആ കൊല്ലപ്പെട്ട ആളിന്റെ മൊബൈൽ ഫോൺ കിട്ടി മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ നിങ്ങളെയാണ് അല്ലെങ്കിൽ നിങ്ങളാണ് അയാളെ ഒടുവിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കുമോ പിന്നെ നോക്കിയപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ് കാർഡുണ്ട് അയാളുടെ പോക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത് എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ടാണ് എന്നുള്ളതിനാൽ ആ മരണത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ട് മറന്നു പോകരുത് ഹരലൂയ ആ മരണത്തിൽ നമുക്കുള്ള പങ്ക് ഹൃദയപൂർവം വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയായി ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിച്ചേ സ്തോത്രം ഏ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ നമുക്കുള്ള പങ്ക് അംഗീകരിച്ചില്ല എന്ന കുറ്റം ചുമത്തി പാപം ചെയ്തുകൊണ്ടല്ല പാപം ചെയ്തുകൊണ്ടല്ല യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിൽ നമുക്കുള്ള പങ്ക് അംഗീകരിച്ചില്ല എന്ന കുറ്റം ചുമത്തി സ്തോത്രം ന്യായവിധിയിൽ ശിക്ഷാവിധിക്കായി തള്ളിക്കളയുമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഇന്ന് രാത്രി ിരിക്കുമ്പോൾ ഹല്ലേരൂയ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് നിങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയായി ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും ഒരു വിശ്വാസ പ്രമാണം തല കൊണ്ട് അംഗീകരിച്ച് അത് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് കളഞ്ഞ് ഒരു പുതിയ ജീവിത രീതിക്കായി സമർപ്പിച്ചത് കൊണ്ടായില്ല ഒന്നുകൂടെ പറയാം ഒരു വിശ്വാസ പ്രമാണം തല കൊണ്ട് അംഗീകരിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്തോത്രം ആ ഒരു പുതിയ ജീവിത രീതിക്ക് വേണ്ടി അവരുടെ കൂടെ കൂടിയപ്പോൾ ആ രീതിയിൽ ഞാനും ജീവിച്ചേക്കാം അത് പോരാ ഹൃദയപൂർവം ഹൃദയപൂർവം നിങ്ങൾ അംഗീകരിക്കണം വായി കൊണ്ട് അത് ഏറ്റുപറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം സ്തോത്രം മൂന്ന് ആ മരണത്തിൽ പങ്കാളിയായവനെ പോലെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഹല്ലേരുയ ഈ ഇടവേള എത്ര ചുരുക്കമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക സ്തോത്രം മാലാഖമാർ വന്നിരിക്കുന്നു സ്തോത്രം നീചന്മാർ അന്തര പിടിച്ചവരാ പരമാത്മാക്കാരായി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുന്നു ഇതിന്റെ നടുവിൽ ലോത്തിനൊരു ചെറിയ ഇടവേള അനുവദിച്ചു നിനക്കുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ ഹാലേ ലൂയ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അതെ എനിക്ക് ചിലരുണ്ട് കർത്താവേ ദൈവമക്കളെ നിങ്ങൾ അവരെ ദൈവസനിൽ ഓർത്ത് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കണം എന്റെ കർത്താവെ എനിക്കിവിടെ ചിലരുണ്ട് എനിക്കിവിടെ ചിലരുണ്ട് ഹാലരൂയ അവർ നിത്യനാശത്തിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തിരുമേനി അവരോട് കരുണ കാണിക്കണം ഹാലലൂയ അവനും കൂടി രക്ഷപ്പെടുന്നത് വരെയും എൻ്റെ അപ്പാ എനിക്ക് ഒന്നും കൂടെ ചെന്നവരോട് പറയുവാൻ എനിക്കൊരു നിമിഷം തരണമേ ഹാലലൂയ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ കളി പറയുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഹല്ലേലൂയ പലർക്കും സുവിശേഷം ഒരു കളി പോലെയാണ് ഇല്ല സഹോദര സ്തോത്രം ഭൗമികമായ നേട്ടത്തിന് വേണ്ടിയല്ല പിന്നെയോ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഇടവേള നമ്മൾ ഒരിക്കലും പാഴാക്കരുത് യേശു പറയുന്നു കാ കാലം തികഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇനി കാലം അധികം നീണ്ടുപോവുകയില്ല സ്തോത്രം ഓരോ യാത്രയിലും ഞാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട് എൻ്റെ കർത്താവ് ഈ ഇതുവരെ അവിടുന്ന് വന്നില്ല അടിയനീത അവിടുത്തെ വേലയ്ക്കായി പോകുന്നു മടങ്ങി വരുന്നതിന് മുമ്പ് കാഹളം ധ്വനിക്കുമോ എന്ന് അവിടുന്ന് അടിയൻ അറിയുന്നില്ല കാഹളം ധ്വനിച്ചാൽ അടിയനായിരിക്കും നടത്തുന്ന അടിയനും ഇവിടെ ആയിരിക്കും ഇതിന്റെ പ്രിയമുള്ള പ്രിയമുള്ളവരും അങ്ങ് എതിരേൽക്കുമെന്നുള്ളതിനാൽ അടിയരങ്ങെ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് സ്തോത്രം മടങ്ങി ചെല്ലുമ്പോൾ വരെ കർത്താവിന് വരവായിട്ടില്ല എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവ് അങ്ങ് ഇതുവരെ വന്നില്ലല്ലോ സ്തോത്രം അപ്പാ എപ്പോൾ വന്നാലും ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെടാറുള്ളത് ഒരു വേള ഇന്ന് രാത്രി കാഹളം ധനിച്ചാൽ ഞാൻ അതിൽ അതിശയിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാരംഭ രാത്രിയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ലളിതമായ സന്ദേശം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് സ്തോത്രം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് അനുവദിച്ചാൽ നാളെ തുടർന്ന് എനിക്ക് സംസാരിക്കുവാൻ താല്പര്യമുണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ കാലം തികഞ്ഞു നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ആ ഈ സമയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഈ രാത്രി നിങ്ങളൊന്ന് ബോധവാന്മാരാകുമോ ഹാലൂയ്യ അതെ യേശു നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം രോഗസൗഖ്യം തന്നതല്ല ജോലി തന്നതല്ല വിസ തന്നതല്ല നല്ല കുടുംബജീവിതം തന്നതല്ല ആരോഗ്യം തന്നതല്ല ഹാലേരൂയ ദുബായിൽ കൊണ്ടുവന്നതല്ല എന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹാലേരൂയ നമ്മുടെ പാപം തൻ്റെ മേലേറ്റെടുത്തുകൊണ്ട് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധി നമുക്ക് പകരം സഹിച്ചു എന്നുള്ളതാണ് ഇതിന് നാം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇതൊന്ന് ഹൃദയപൂർവ്വം അംഗീകരിച്ചിട്ടുണ്ടോ ഹാലലൂയ വായി കൊണ്ട് നീറ്റ് പറഞ്ഞിട്ടുണ്ടോ ആ മരണത്തിൽ പങ്കാളിയായി ജീവിക്കാൻ നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ ഹാലൂയ സ്തോത്രം നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്നെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഹാലലൂയ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം നിങ്ങൾ ഹാലലൂയ എന്നാൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള കരുതൽ നിങ്ങളൊന്ന് അംഗീകരിച്ച് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ഹാലലൂയ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ബോധ്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകട്ടെ ഹാലലൂയ അതേ കർത്താവേ എനിക്ക് ചില പ്രിയപ്പെട്ടവർ ഈ ദുബായിലുണ്ട് ഹാലേലൂയ കർത്താവ് എനിക്ക് ചില പ്രിയപ്പെട്ടവർ എൻ്റെ നാട്ടിലുണ്ട് സ്തോത്രം എനിക്ക് പ്രിയപ്പെട്ട ചിലരെ ഞാൻ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സ്തോത്രം ഹാലലൂയ എൻ്റെ കർത്താവേ ഹാലലൂയ ഇത് കളി വാക്കുകളെന്ന് അവർ ചിന്തിക്കുവാൻ അനുവദിക്കരുതേ ഇത് ഗൗരവമുള്ളതാണെന്ന് അവരൊന്ന് ബോധ്യപ്പെടുവാൻ തിരുമിനെ അവിടെ ഹൃദയ തൊഴിലിടപെടണമേ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഹാലലൂയ അല്ല സഹോദരൻ സഹോദര നീ ഇന്ന് രാത്രി വരെയും യേശു നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത് ഹൃദയപൂർവ്വം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സ്തോത്രം ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നീ ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ കർത്താവെ നീ എനിക്ക് ആവശ്യമുള്ള നന്മകളൊക്കെ തന്നിട്ടുണ്ട് കർത്താവെ എന്നാൽ തിരുമേനി അടിയനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാപക്ഷമയാണ് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ എന്നോട് കരുണയുണ്ടാകണം ഞാൻ ഇതുവരെ അത് ഹൃദയപൂർവ്വം അംഗീകരിച്ച് ഏറ്റു പറഞ്ഞിട്ടില്ല കർത്താവേ ഈ രാത്രി ഞാനത് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു ഞാനത് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു ഏറ്റു പറയുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഹാലേ ലൂയ്യ നാളത്തെ ദിവസം നമുക്ക് വേണ്ടിയുള്ളതല്ലായികയാൽ ഈ രാത്രി അതേ കർത്താവേ ദൈവരാ രാജ്യം സമീപിച്ചിരിക്കുന്ന ഞാൻ അറിയുന്നു ഈ കൃപായുഗത്തിന്റെ ഒടുവിലത്തെ രാത്രി ഇന്നാണോ എന്ന് ഞാൻ അറിയുന്നില്ല അപ്പാ അടിയൻ അടിയനെ തന്നെ ഈ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗപിതാവേ സ്വർഗപിതാവേ ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ തിരുമനെ സ്തുതിക്കുന്നു അടിയന്റെ വാക്കുകളിൽ കുറവായുള്ളത് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ പൂരിപ്പിക്കണമേ വചനം പിന്നെയും അവരോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ ലൂയ്യ സ്തോത്രം ഞങ്ങൾക്ക് ഇവിടെ പലരുണ്ട് കർത്താവേ ഇവിടെ ഞങ്ങൾക്ക് പലരുണ്ട് കർത്താവേ ഒത്തിരി പ്രിയമുള്ളവരുണ്ട് കർത്താവേ ആരും നശിച്ചു പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ തിരുമേനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം തിരുമേനെ അവർ ഇടപെട്ടുകൊണ്ടിരിക്കണമേ മഹത്വം നെടുക്കണം യേശു ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ എന്റെയുമായി കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ നാളെ തുടർന്നുള്ള ചില കാര്യങ്ങൾ ഗൗരവമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട് അല്ല അതിനു മുമ്പ് കർത്താവിന്റെ എന്ന് അറിയാത്തതിനാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷമെടുത്ത് അപ്പാ അങ്ങന്ന് എൻ്റെ പാപം വഹിച്ച് എനിക്ക് പകരം മരിച്ചത് ഞാൻ ഏറ്റുപറയുന്നു അങ്ങേ എനിക്കെല്ലാം എല്ലാം ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഒരു വാചകം പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ